മഹർഷി സതുപാർത്ഥോ മഹാമണാഹ പരമകാർമ്മികോ ദീർഘബിന്ദു പരമധാർമ്മിക ശ്രദ്ധാന്തോ ഭവന്തി അതിഘോരേ മരണേ ജേതം ഗൃഹദഹാനി അസംവചനം പരമപുരുഷ സഹായി സംശയമാണ് ഭവതീയാൻ വിലോക്യ ബന്ധുസ്നേഹേന പരയാ കൃപയാ ബ്രഹ്മഭൂയേന അതിമാത്ര സന്ന സർവഗാത്ര സർവദാ അഹം നയോത്സ്യാമി ബന്ധു വിശ്വേഷ ശോക സമഗ്ര മാനസം സശരം ചാകം വിസൃജ രഥോപസ്ഥ രഥോപസ്ഥ ഉപാവിസ്ഥ ഇതാണ് ഒന്നാം അധ്യായത്തെ സംബന്ധിച്ച് രാമാചാര്യനോട് പറയാനുള്ളത് സത്പാർത്ഥോ ഭാവനാഹ ഇതെല്ലാം അർജുനനെ വിശേഷിപ്പിക്കുകയാണ് പാർത്ഥൻ മഹാമനാഹ എന്ന് പറഞ്ഞാൽ എന്താണ് താഴെ അർത്ഥം പറയുന്നുണ്ട് ബന്ധു മാത്ര യോഗ്യ ശത്രുവധ അനിശ്ചയ വിദ്യാധികം ത്രൈലോക്യരാജ്യ അവധികമി തൃണായമല്ലേ ബന്ധു വ്യപദേശമാണ് ബന്ധു എന്ന് പറയാൻ മാത്രം പറ്റിയാത്ത അതിനെതിരെ നിൽക്കുന്നത് ബന്ധുക്കളാണ് പക്ഷെ ശബ്ദം കൊണ്ട് പറയാൻ ബന്ധു വ്യപദേശ മാത്രമേ അവരെല്ലാം നല്ല ശത്രുക്കളാണ് ബന്ധുക്കളാണ് ശത്രുക്കളാണ് ഒരേ രക്തബന്ധമുള്ളവരാണ് അല്ലെങ്കിൽ ഗുരുക്കന്മാരാണ് അവരൊക്കെയാണ് പക്ഷെ ശത്രുക്കളുമാണ് അവരുടെ ശത്രുവധം അന്വേഷിച്ച് അവരെ കൊല്ലാനൊന്നും ഇഷ്ടമില്ല അതാണ് അർജുനന്റെ ഇവിടുത്തെ പ്രശ്നം ഉൽപ്പാദിക്കുന്നത് ബന്ധുക്കളുമാണ് അതേസമയം ശത്രുക്കളുമാണ് കൊല്ലേണ്ടവരുമാണ് കാരണം ഇത് ഇവരെ കൊല്ലാതെ തീരുമാനം ഉണ്ടാകുന്നതിന് മുമ്പ് നിലവിലുള്ളതുപോലെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള യുദ്ധമാണ് ഇവരൊക്കെ താരത്തോടെല്ലാം കൊല്ലാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യം പറഞ്ഞിരിക്കുമ്പോൾ അനിശ്ചയാണ് അതിന് താല്പര്യമാണ് വിജയാധികം ത്രൈലോക്യരാജ്യ അവധി മൂന്ന് ലോകങ്ങളെയും നേടുന്ന വിജയമാണെങ്കിലും ഇവരെ കൊന്നിട്ടുള്ള വിജയമാണെങ്കിലും തൃണായ മഞ്ഞത്തെ പുല്ലുപോലെയാണ് അർജുനനെ കരുത് പുല്ലെന്നൊക്കെ പറയുന്ന മലയാളത്തിൽ ഒരു ചെറിയ ചീത്തയാണ് സംസ്കൃതത്തിലും അത് അങ്ങനെയൊക്കെ തന്നെ അതുകൊണ്ടാണ് തൃണായിക ഒരു പുല്ല മഞ്ഞകർമ്മി അനാദരെ വിഭാഷ താമസ പുല്ലായി ഇവിടെ ചതുർത്ഥി ഉപയോഗിക്കുന്നു തൃണായ ഇപ്പോ എല്ലാ നേട്ടങ്ങളും അർജുനനെ സംബന്ധിച്ച് ഇപ്പോ പുല്ലുപോലെയാണ് തോന്നുന്നത് എന്തുകൊണ്ട് ബന്ധുക്കളാണ് ശത്രുക്കളായി വരുന്നത് അവരെ ജയിക്കാൻ വേണ്ടി അവരെ കൊല്ലുകയാണ് അതുകൊണ്ട് ഒരു നേട്ടവും വേണ്ട എന്നുള്ളത് എന്ന് പറഞ്ഞ വ്യാഖ്യാനത്തിലൊന്നും ഗീതയിൽ നിന്നും എന്താ നമ്മൾ ഈ പറയുന്ന ഒരു യുദ്ധ സന്ദർഭത്തിലാണ് ഈ പറയുന്നത് അതാണ് ഇവിടെ ശത്രുവധം എന്ന് പറയുന്ന ഒരു വിഷയം തന്നെ യുദ്ധം ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഗീതയിൽ യുദ്ധം ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ഈ ഗീത എഴുതിയ കാലഘട്ടത്തിൽ അത് ശരിയായി അന്നത്തെ ധർമ്മം അല്ലെങ്കിൽ അന്നത്തെ നീതിയുടെ ഭാഗമായിരുന്നു യുദ്ധം പക്ഷെ ഇന്ന് യുദ്ധം ശരിയാണോ എന്ന് ചോദിച്ചാൽ ഈ യുദ്ധത്തെ അനുകൂലിക്കാത്തവരാണ് ചിന്തിക്കുന്നത് യുദ്ധം പൊതിയന്മാരുന്നുണ്ട് പക്ഷേ സമൂഹം മനസാക്ഷി എന്ന് പറയുന്ന യുദ്ധത്തിനെതിരാണ് നിൽക്കുന്ന ഇല്ലത്ത് അതുകൊണ്ട് ഇവിടെ പറയുന്ന കാര്യം എന്താണ് ബന്ധുക്കളും ശത്രുക്കളുമാണ് അവരെ കൊല്ലുക എന്നൊക്കെയുള്ള ഈ കാര്യം രീതിയിലുള്ള കാര്യം ഇതിനെല്ലാം കണ്ടില്ല എന്ന് നടിച്ചിട്ട് ഗീതയെ വ്യാഖ്യാനിക്കുന്ന പലരും പറയുന്നത് ഇതൊക്കെ മാനസികമായ സംഘർഷത്തിന്റെ കാര്യങ്ങൾ പറയുന്നത് അവിടെ യുദ്ധമേ ഇല്ല എന്നാണ് എന്ന് പറയുന്നു എന്തുകൊണ്ടങ്ങനെ പറയുന്നു ശരിക്കും ഇതിനെ ഇതേ രീതിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നിന്ന് യോജിക്കുന്ന ഒരു കാര്യം യുദ്ധ യോജിക്കും അല്ലാത്തവർ ഇപ്പൊ സമൂഹം തിരസ്കരിക്കുന്നു യുദ്ധം അതിന്റെ പശ്ചാത്തലത്തിൽ കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ ഗീതയെ സംബന്ധിച്ചുള്ള ആധുനിക വ്യാഖ്യാനങ്ങളെല്ലാം അങ്ങനെ വഴിമാറി സഞ്ചരിക്കുന്നവരാണ് അവർ ഇതിൽ നിന്ന് യുദ്ധത്തെ ഒഴിവാക്കാൻ പക്ഷെ ഗീതയുടെ മൂലം അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഈ പറയുന്ന പ്രാചീന ആചാര്യന്മാരൊന്നും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അവർ യുദ്ധത്തെ യുദ്ധമായി ചെയ്യുന്നതാണ് കാരണം എന്താണ് സസരൻ ചാപം വില്ലും അമ്പും ഉപേക്ഷിച്ചിട്ട് തേര് അർജുനൻ ഇരുന്നു എന്ന് പറയുമ്പോൾ യുദ്ധസന്ദർഭമല്ല അത് മനസ്സിലൂടെ ആയിരുന്നു ചെലവ് അവിടെ ഇവിടെ രഥം എവിടെ രഥം ഉപേക്ഷിക്കും സാങ്കത്യമില്ലാത്ത കാര്യങ്ങളായിരുന്നു അതുകൊണ്ട് ഒന്നാമത്തെ അധ്യായത്തിന് ശങ്കരാചാര്യ വ്യാഖ്യാനിച്ചു മറ്റു പലരും വ്യാഖ്യാനിച്ചു രാമാനുജാചാര്യനും വ്യാഖ്യാനിച്ചു വ്യാഖ്യാനിച്ചതിന് പ്രധാനമായിട്ടും അന്ത സന്ദർഭത്തിൽ എടുത്തു കാണിക്കാനാണ് എന്നാലും ഗീത മുന്നോട്ട് പോകത്തോ കാരണം പലരും പറയും എന്താണ് ഗീത എന്ന് പറയുന്നത് മഹാഭാരതത്തിൽ പിന്നീട് കൂട്ടിച്ചേർത്താണ് അപ്പോൾ ആ അത് പറയുന്നത് യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കാരണം മഹാഭാരതത്തിന്റെ ഒഴുക്കിനനുസരിച്ച് തന്നെ വരും യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് വരുന്നത് ഗീത തുടങ്ങുന്നത് യുദ്ധത്തിനാണ് ഉപദേശം കഴിഞ്ഞ് വീണ്ടും പോകുന്ന യുദ്ധത്തിലേക്കാണ് കൃത്രിമമായി കൂട്ടിച്ചേർത്തു പറയുന്നത് മഹാഭാരതത്തിന്റെ കഥാഘടനയുമായിട്ട് യോജിക്കുമ്പോൾ ഒരിക്കലും ശരിയാവുന്ന കാര്യമില്ല അങ്ങനെയാണെങ്കിൽ യുദ്ധത്തെ ഒഴിവാക്കാമായിരുന്നു ഗീതയിലെ ഏറ്റവും മികച്ച സന്ദേശം ഏത് കാലത്തും മനുഷ്യന് സ്വീകരിക്കാവുന്ന ഒരു സന്ദേശം എന്താണ് എന്താണ് ഇതിന്റെ ഏറ്റവും മികച്ച സന്ദേശം ഏത് കാലത്ത് മനുഷ്യൻ സ്വീകരിക്കാം എന്ന് പറഞ്ഞാൽ പരമാവധമാണ് അത് മാത്രം പറയുന്നു ദേവി കേട്ടില്ല ആ എന്ന് പറഞ്ഞാൽ ശരിയാണ് സമചിത്തയുടെ സമചിത്തതയോടുകൂടി പ്രവർത്തിക്കും പ്രവൃത്തി ചെയ്യുമ്പോൾ അവിടെ വരുവാൻ സമചിത്തതയോടുകൂടി അത് ഗീതയുടെ എന്താണ് അസംഗ ശസ്ത്ര ഇവിടെ അർജുനന്റെ കയ്യിലിരുന്ന വില്ലല്ല അമ്പുവല്ല അസംഗത എന്ന് പറയുന്നതായിട്ട് ഇത് ഗീതയിൽ മാത്രമല്ല മഹാഭാരതത്തിലെ പല ഗീതകളിലും വരുന്ന ഒരാശയമാണ് മഹാഭാരതത്തിൽ നിരവധി ഗീതകളും ഒരാൾ പ്രവർത്തിക്കുമ്പോൾ അയാളെന്താണ് സമചിത്തത പാലിക്കാൻ വരുമ്പോൾ അതിനകത്തെല്ലാം കൊണ്ടുവരുന്നത് സ്വധർമ്മം എന്ന് പറഞ്ഞാൽ അപകടം അതുവരെ വരാൻ പാടില്ല പ്രവർത്തിക്കുന്നില്ല അപ്പോ പ്രവൃത്തിക്ക് എന്താണ് അതിന്റെ ജലപരാജയങ്ങൾ അതിന്റെ ലാഭനഷ്ടങ്ങൾ മാനാപമാനങ്ങൾ ഒന്നും തന്നെ വ്യാകുലപ്പെടുത്താതെ എന്ന പ്രവൃത്തിയെ പൂർത്തിയാക്കുക പ്രവൃത്തി നല്ലവണ്ണം ഇത് ഏത് കാലഘട്ടത്തിലും ഏത് മനുഷ്യനും സ്വീകരിക്കാവുന്ന ഗീതയുടെ സന്ദേശം ഈ സംഗതി വെച്ചിട്ടാണ് ആൾക്കാരെന്ന് ഗീത എന്റെ മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് കസർന്നത് ഈ ഒരാശയമാണ് ശരിയാണെന്നാണ് അതിന് ഒന്നാധ്യായം ആവശ്യമില്ല ഭാഷകാരൻ വ്യാഖ്യാനിച്ച രണ്ടാം അധ്യായം പോലുള്ള കാര്യങ്ങൾ മതി അപ്പോ രണ്ടായിരത്തി വരുന്ന സംഖ്യശാസ്ത്രം അതിനാണ് ഈ കാര്യം പറയുന്നത് അസംഗം അതിന് ശങ്കരാചാര്യ എന്ത് ചെയ്തു അദ്വൈതപരമായി വ്യാഖ്യാനിച്ചു അദ്ദേഹത്തിന്റെ സിദ്ധാന്തം അവിടെ പ്രാധാന്യം കൊടുത്തത് എന്താണ് അദ്വൈത തത്വത്തിന് പ്രാധാന്യം കൊടുത്തത് രാമാനുജാചാര്യ വ്യാഖ്യാനിക്കുമ്പോൾ എന്താണ് ഈശ്വര തത്വത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് ആ ഈശ്വരനെ ആശ്രയിക്കുന്നവനാണ് ജീവൻ എന്നുള്ളതാണ് ഒരു തരത്തിൽ സംഗ്രഹത്തിന്റെ അദ്വൈതം വരാതെ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് വരാതിരിക്കുക മാത്രമല്ല അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഈശ്വരത്വം ഭഗവാൻ എന്നൂടെ പറയുന്ന ഭഗവാൻ പ്രാധാന്യം കൊടുത്തായിരിക്കും ഭഗവാൻ രാമാനുജൻ അപ്പോ ആ ഒരു രണ്ട് ഭാഗങ്ങളിൽ ശുദ്ധമായ ആത്മീയമാണ് ഏതായാലും ശരി അദ്വൈതമായാലും ശരി രാമാനുജാചാരന്റെ ഭാഷമായാലും ശരി ഒരു ആത്മീയതയെ ഉള്ളൂ അതിനകത്ത് വേറൊന്നുമില്ല പക്ഷെ സ്വധർമ്മം യുദ്ധം എന്നെല്ലാം വരുമ്പോൾ ഇത് വിമർശിക്കപ്പെടും യുദ്ധക്കുതിയന്മാരൊഴികെ ബാക്കിയുള്ള എല്ലാവരും ഗീതയെ വിമർശിക്കും അതുകൊണ്ടാണ് യുദ്ധത്തെ പൂർണ്ണമായും ഗീതയിൽ നിന്ന് മാറ്റിയിട്ടാണ് മാനസിക സംഘർഷമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ എന്താണ് സംസ്കൃതം അറിയാത്ത ഗാന്ധിജിയെ പോലെ അവിടെ ഒരു വ്യാഖ്യാനിച്ചു കാരണം അവരുടെ സിദ്ധാന്തമാണ് ഇപ്പൊ ശങ്കരാചാര്യർക്ക് ശങ്കരാചാര്യ സിദ്ധാന്തം അനുസരിച്ച് വ്യാഖ്യാനിക്കാൻ പറ്റും രാമാനുജാചാര്യർക്ക് സ്വന്തം സിദ്ധാന്തം അനുസരിച്ച് വ്യാഖ്യാനിക്കാൻ പറ്റും വിനോബ ഭാവയ്ക്കും മഹാത്മാഗാന്ധിക്ക് അവരെ സിദ്ധാന്തം അനുസരിച്ച് വ്യാഖ്യാനിക്കാം അപ്പൊ അവരെ സംബന്ധിച്ചിവിടെ യുദ്ധമൊന്നുമില്ല പക്ഷെ മഹാഭാരതം എന്ന് പറയുന്ന ഒരു ഇതിഹാസത്തിന്റെ ഭാഗമായിട്ടാണ് ഗീത വരുന്നതെങ്കിൽ യുദ്ധത്തെ അംഗീകരിച്ച മതിയോ അല്ലെങ്കിൽ എന്ത് പറയേണ്ടി വരും ഇത് ഇതിഹാസത്തിന്റെ ഭാഗമല്ല ഇതിന്റെ ഇടയ്ക്ക് ചേർത്ത ഒരു കാര്യമാണ് എന്ന് പറയുന്നത് ഇതിഹാസം എന്ന് പറയുന്നത് യുദ്ധത്തിന്റെ പശ്ചാത്തലമാണ് അത് മനസ്സിന്റെ സംഘർഷമല്ല അമ്പം വില്ലും കൊണ്ടുള്ള യുദ്ധമല്ല ഇവിടെ പറയുന്നത് ശത്രുബദ്ധം പോലെയാണ് വിഷയം അതിന് സ്വധർമ്മം എന്നുള്ള കാര്യം വന്നാൽ ഞാൻ എന്ന് പറഞ്ഞു എന്തുകൊണ്ട് അപകടമെന്ന് സ്വധർമ്മം എന്ന് പറയുമ്പോൾ അവിടെ ചാതുർ വർണ്ണിക്കുന്നു ചാതുർ എന്ന് പറയുമ്പോൾ അവിടെ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ജാതികൾ അവരുടെ ധർമ്മങ്ങൾ അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ് കുലധർമ്മമാണ് അർജുനന്റെ എന്തെങ്കിലും ശരിയാണെന്ന് വെച്ചാൽ അത് ശരിയായിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ ക്ഷത്രിയന്റെ കുലധർമ്മമാണ് യുദ്ധം ചെയ്യുന്നത് ഈ കുലധർമ്മത്തിന് സ്വധർമ്മം സ്വധർമ്മത്തിന്റെ തന്റെ ധർമ്മം താൻ ജനിച്ച ജാതിയിലെ ധർമ്മം അതുകൊണ്ടത് ചെയ്യണമെന്നാണ് ഇവിടെ ആവശ്യപ്പെടുന്നത് അർജുനോട് ആവശ്യപ്പെടുന്നതാണ് നീ ജനി നീ ജനിച്ചത് ക്ഷത്രിയ കുലത്തിലാണ് അപ്പോൾ ആ ക്ഷത്രിയ കുലത്തിന് അനു അനുകൂലിക്കുന്ന ഗുണങ്ങൾ വേണം നിന്നിന് വേണ്ട ക്ലൈബ്യം മാസ്മകമം ക്ലീപത പാടി അന്നത്തെ കാലഘട്ടത്തിൽ അത് മറ്റൊരു വിഷയമാണ് ഈ ക്ലൈബ്യം ക്ലീബത എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു കാര്യമായിട്ടാണ് രീതി പറയുന്നത് ഇന്നങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടും എന്തുകൊണ്ട് L G B T Q എന്നൊക്കെ പറയുന്ന മനുഷ്യരുടെ വിഭാഗങ്ങളാണ് മറ്റുള്ള നിന്ന് അവർക്ക് യാതൊരു തരത്തിലുള്ള ന്യൂനതയില്ല എന്നാണ് ഇന്നത്തെ സമൂഹത്തിന്റെ ചില തീവ്രമത വിഭാഗക്കാരെയും ബാക്കിയുള്ളവരെല്ലാം എല്ലാവരും പറയുന്നത് അങ്ങനെ നീ ക്ലീബനാണ് നീ ഷണ്ടനാണ് എന്നൊക്കെ ഒരാളെ അധിക്ഷേപിക്കുന്നത് എന്നങ്ങനെ പറഞ്ഞാൽ അത് കുറ്റമാണ് അങ്ങനെ പറയാൻ പാടില്ല അതിനകത്ത് മോശം പദപ്രയോഗമാണ് ഇതിനാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് അത് ഇന്ന് അതിനെ കറക്റ്റ് ചെയ്യുന്നതിനാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കറക്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അത്തരം ഭാഷാപ്രയോഗങ്ങൾ നമ്മൾ ഒരിടത്തും പ്രയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷെ ഗീതയിൽ ഭഗവാൻ തന്നെ പ്രയോഗിച്ചു അത് അന്നത് ദോഷമില്ല ഭീഷ്മർ പറഞ്ഞു എന്താണ് സിഗണ്ടി മുമ്പിൽ വന്നാൽ ഞാൻ എന്താണ് ആണും പെണ്ണും കണ്ടു ഞാൻ അതൊന്ന് അതൊക്കെ അന്ന് വീരപുരുഷന്മാരുടെ അടയാളമാണ് ഇന്നങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സാമൂഹ്യ വിരുദ്ധന്മാരുടെ അടയാളമൊന്നും എന്തുകൊണ്ട് മനുഷ്യരുടെ ഒരു വിഭാഗത്തെ അധിക്ഷേപിക്കുന്നു അവരെ പരിഗണിക്കുന്നില്ല പരിഗണിക്കാമെന്നുള്ളതല്ല അതാണ് പൗരധർമ്മവും ചാതുർവർണ്ണ ധർമ്മവും തമ്മിലുള്ള വ്യത്യാസം പൗരധർമ്മത്തിൽ ഇതൊക്കെ ഇങ്ങനെ പറയുന്നതാണ് കുറ്റം ചാതുർവർണ്ണ ധർമ്മത്തിൽ അങ്ങനെ പറയാതൊരു തെറ്റില്ല അവിടെയാണ് മനുഷ്യരിൽ കറക്റ്റ് ചെയ്തുകൊണ്ടേ എന്നാണ് അത് പലതരത്തിലുള്ള കറക്ഷൻസ് വരും പ്രവൃത്തിയിൽ കറക്ഷൻ വരണം ഭാഷയിൽ കറക്ഷൻ വരുത്തിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യൻ നമുക്കൊരു പക്ഷേ അതിനെക്കുറിച്ച് ബോധമില്ല ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ എന്ന് പറയുന്ന പദം അത് സംസ്കൃതത്തിലും മലയാളത്തിലും ഒരു പദമാണ് ഇന്നത്തെ തലമുറ ചിന്തിക്കുന്ന ആ പദം ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് എന്തുകൊണ്ട് ബ്രിഞ്ഞ് ഭരണയെ ധാരണ പോഷണയോ എന്നാണ് അർത്ഥം ഇപ്പൊ ഭാര്യ ശരിക്കും അതിന്റെ വ്യാകരണപരമായ അർത്ഥം ബൃഹനോർ നെത്ത് കർമ്മണി നെത്ത് പ്രത്യേകം വരുന്നതുമാണ് അതൊന്നും ആർക്കും തർക്കമുള്ള കാര്യങ്ങളല്ല അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ഭരിക്കപ്പെടേണ്ടവൾ എന്നാണ് ഭരിക്കപ്പെടേണ്ടവളെന്നാണ് അതിന്റെ ഭർത്താവ് അതേ ധാതുവിൽ നിന്ന് തന്നെ വരുന്ന ഭർത്ത കത്തരിത്ത് ഭരിക്കുന്നവൻ ഇന്നത്തെ തലമുറ ആവശ്യപ്പെടുന്ന എന്താണ് ഈ രണ്ട് പദങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അവരംഗീകരിക്കും ഭാര്യ ഭരിക്കപ്പെടേണ്ടവളാണെന്ന് ആര് ഭർത്താവ് ഭർത്താവ് ഭാര്യയെ ഭരിക്കുന്നവനാണെന്ന് പറഞ്ഞിരുന്നാലും അംഗീകരിക്കും പിന്നെ അവരുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഹസ്ബൻഡ് വൈഫ് എന്ന് പറഞ്ഞ ഈ അപകടം എന്തുകൊണ്ടവിടെ ഭരിക്കപ്പെടുന്ന ഭാര്യയില്ല ഭരിക്കുന്ന പുരുഷനും ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മാരീഡ് മാൻ എന്നുള്ള അർത്ഥം വൈഫ് എന്ന് പറഞ്ഞാൽ മാരീഡ് വിവാഹിതരായ പുരുഷനും സ്ത്രീ എന്നുള്ള അർത്ഥം അവിടെ ദോഷം വരുന്നില്ല പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെയും ദോഷം രണ്ടുപേർക്കും തുല്യ സ്ഥാനമാണ് അതുകൊണ്ട് അതിന് മലയാളിയെ എന്ന് പറയും പങ്കാളികളെന്ന് എന്ന് പറഞ്ഞാലും ഒരു കാരണവശാലും പൊതുവേദികളിൽ ഭാര്യ ഭർത്താവ് എന്ന് ഉപയോഗിക്കുന്നതിന് ഇന്നത്തെ സമൂഹം അതിന്റെ അർത്ഥത്തെ മനസ്സിലാക്കിയിട്ട് അത് അതിനെ നിഷേധിക്കുന്നു ഞങ്ങളത് ഉപയോഗിക്കാൻ തയ്യാറല്ലാന്ന് പറയും പഴയ ആൾക്കാരത് ഉപയോഗിക്കുന്നു നമ്മളെ പെടുന്ന ആൾക്കാർ അതെന്തോ പവിത്രതയാണ് എന്തോ വലിയ മഹത്വം ഉണ്ടെന്ന് കരുതുകയും ഇതിനാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഭാഷയിൽ വന്നു കഴിഞ്ഞാൽ പ്രവർത്തിയിലും പെരുമാറ്റത്തിന് എന്ത് വേണം തുല്യത വേണം നമ്മുടെ അവകാശപ്പെട്ടു അതുപോലെയാണ് ഈ ക്ലീപം എന്ന് പറയുന്നത് അത് മോശമായ ഒരർത്ഥത്തിൽ അർത്ഥത്തിൽ പ്രയോഗിക്കാൻ പാടില്ല എൽ ഏതാണോ പറയുന്നത് അവിടെയൊന്നും പ്രശ്നമില്ല പക്ഷെ ഇത് ഇതെന്താണ് ആ കാലത്തിന്റെ കാഴ്ചപ്പാട് അന്ന് അതൊക്കെ ശരിയായിരുന്നു അന്ന് സ്വധർമ്മം എന്ന് പറയുന്നത് ശരിയായിരുന്നു ഇതെല്ലാം ശരിയായിരുന്നു ഏ അത് സംസ്കൃതത്തിനും മലയാളത്തിനും ഉപയോഗിക്കും അത് ഭർത്താവിനോട് ചേരുന്നവളെന്നാണ് പത് ശബ്ദത്തിൽ നിന്ദുക്ക പ്രത്യേകമായിട്ടാണ് പത്നി എന്ന് പറയുന്നത് അത് അത്ര ഭരിക്കുക എന്ന് പറയുന്ന പറയുന്നൊരർത്ഥം അതിനുകൊണ്ട് പാരക്ഷണ പാലനെ അതിൽ നിന്നാണ് പതി എന്ന് പറയുന്നത് രക്ഷിക്കുന്നവൻ രക്ഷിക്കുന്നവൻ സംരക്ഷിക്കുന്നവൻ എന്ന് പറയുന്നത് ഇന്നത്തെ തലമുറ സ്വീകരിക്കാൻ തയ്യാറില്ല ഇതൊക്കെ അവർ പഠിപ്പിച്ച് മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ട് പഴയകാലത്ത് സ്ത്രീയെ രക്ഷിച്ചിരുന്നത് പുരുഷനാണ് ഇന്ന് സ്ത്രീയെ രക്ഷിക്കുന്ന ആരാണ് ഏ സ്ത്രീയെ തന്നെയാണ് രക്ഷിക്കുന്നത് ഓ അതുപോലെ അറിയില്ല ആൾക്കാരാണ് പുരുഷന്മാർക്ക് പഴയകാലത്ത് സ്ത്രീകൾക്ക് രക്ഷകന്മാരുണ്ടായിരുന്നു പുരുഷന്മാർ ഇന്നത്തെ സ്ത്രീ അംഗീകരിക്കുക അതുകൊണ്ട് സ്ത്രീയുടെ രക്ഷകൻ എന്ന് പറയുന്നത് സ്ത്രീ തന്നെയാണ് അല്ല പുരുഷനല്ല അപ്പൊ പിന്നെ പതി എന്ന് പറയുന്ന ശബ്ദമനുസരിച്ച് പുരുഷന്മാരാണ് നമ്മളെ രക്ഷിക്കുന്നവരെന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ശരിയായി കാരണം സമൂഹത്തിന്റെ ഭൂരിപക്ഷം സ്ത്രീകളും അടുക്കളയിലായിരുന്നു പുരുഷന്മാര് പുറത്ത് അപ്പോ സ്വാഭാവികമായിട്ടും സ്ത്രീയിൽ എന്താണ് രക്ഷിക്കേണ്ട ബാധ്യത പുരുഷനുണ്ട് കാലഘട്ടത്തിൽ ജീവിത രീതി അങ്ങനെ ഇന്നങ്ങനെയല്ല ഇന്നത്തെ നിയമം അനുസരിച്ച് സ്ത്രീ അടുക്കളയിലാണെങ്കിൽ പുരുഷനും അടുക്കളയിൽ ഉണ്ടായിരിക്കണം സ്ത്രീ പുറത്തടങ്ങുമ്പോൾ പുരുഷൻ കൂടുതൽ വേണമെന്നില്ല അത് മാറുന്ന സമൂഹം എന്ന് പറയും ഇത്തരം പദങ്ങളൊന്നും അവർ ഉപയോഗിക്കാൻ തയ്യാറാകില്ല കാലഹരണപ്പെട്ടതെന്നാണ് അതുപോലെ യുദ്ധം എന്ന് പറയുന്നത് ആശയപരമായി എന്താണ് ആരും അതിന് ഉൾപ്പെടുന്നില്ല പക്ഷെ പല രാഷ്ട്രീയ പരിസ്ഥിതികളിൽ യുദ്ധം ലോകത്ത് നടക്കുന്നുണ്ട് വരും ജനവുമായി അതിന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ സമൂഹം മനസാക്ഷി അതിനോട് യോജിക്കുന്നില്ല പിന്നെ യുദ്ധക്കൊതിയന്മാർ അത് ചെയ്യുന്നു ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇതിഹാസ പശ്ചാത്തലം നോക്കുമ്പോൾ ഗീതയിൽ നമുക്ക് യുദ്ധത്തെ ഒഴിവാക്കാൻ പറ്റില്ല പിന്നെ ഗീതയ്ക്ക് ആധുനിക വ്യാഖ്യാനം കൊടുത്തിട്ട് അത് ഒരു മഹാഭാരതമായിട്ടുള്ള ഒരു ബന്ധമില്ല മനുഷ്യന്റെ ആന്തരിക സംഘർഷമാണ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഈ ഒന്നാം അധ്യായമൊക്കെ വിടണം വിട്ടിട്ട് ഭാഷകാരൻ ചെയ്തതുപോലെ ഗാന്ധിയെ വ്യാഖ്യാനിച്ചു പോകും പക്ഷെ അങ്ങനെ വ്യാഖ്യാനിച്ചു പോകാൻ ഇടയ്ക്ക് വേണ്ടി യുദ്ധം വരും അത് ഗാന്ധിജിയൊക്കെ ചെയ്തതുപോലെ കണ്ടില്ല എന്ന് കഴിക്കണം വ്യാഖ്യാനിച്ചില്ല കാരണം യുദ്ധം എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കുമ്പോൾ യുദ്ധസംപ്രഹാരം യുദ്ധം ചെയ്യാന്ന് തന്നെയാണ് അതിനകത്ത് പക്ഷെ ഈ സംസ്കൃതം അറിയാത്തവരെ വ്യാഖ്യാനിക്കുമ്പോൾ അത് അവർക്കൊരു അനുഗ്രഹമാണ് ഗീത അവരെ സംബന്ധിച്ചത് വലിയ അനുഗ്രഹമാണ് കാരണം അവർക്ക് പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വരില്ല സംസ്കൃതം അറിയാത്തവർക്കും ഗീത വ്യാഖ്യാനിക്കാൻ പറഞ്ഞാൽ അവരെ സംബന്ധിച്ചത് വളരെ എളുപ്പമാണ് അത് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് നിങ്ങൾക്ക് എത്ര പേരുകൾ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് സംസ്കൃതം അറിയില്ലെങ്കിൽ അറിഞ്ഞാൽ പ്രശ്നം എന്താണ് പ്രശ്നം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആശയത്തിനനുസരിച്ച് ഇതിനെ വളയ്ക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യാവുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ ആദ്യം ഞാൻ വളയ്ക്കുകയും തിരിക്കുകയൊന്നും ചെയ്യുന്നില്ല യുദ്ധം യുദ്ധം തന്നെയാണ് അങ്ങനെ മാറ്റാൻ പറ്റില്ല എന്നുകൊണ്ട് സംസ്കൃതം അറിയാം ഏ നല്ലതാണ് ആന്തരികമായ സംഘർഷമായിട്ട് എടുക്കുക അപ്പൊ ആന്തരികമായ സംഘർഷമായിട്ട് എടുക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഗീതയുടെ ആവശ്യം എന്തോന്നു നിങ്ങൾ പറയുന്നത് എന്താണ് ആന്തരികമായ സംഘർഷങ്ങളെ അതിജീവിക്കണം എന്നാണ് പറയുന്നത് പിന്നെ ഗീതയുടെ ആവശ്യമില്ല എന്തുകൊണ്ട് അതിൽ നിന്ന് ഒരുപാട് മനഃശാസ്ത്ര പദ്ധതികളുണ്ട് ആന്തരിക സംഘർഷത്തെ അതിജീവിക്കുന്നത് അതിന് ഈ പറയുന്ന രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഗീതയുടെ ആവശ്യം കേവലം അത് മാത്രമാണ് ഏ പരമയെ ഉൾക്കൊള്ളാൻ പോയി കഴിഞ്ഞാൽ യുദ്ധം കടന്നു വരും പഴമയെ തിരസ്കരിക്കേണ്ടി വരും ഏ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്ന് പറയുന്നത് തിരസ്കരിക്കുകയാണ് ഉൾക്കൊള്ളുന്നത് ഭർത്താവ് ഭാര്യ മുഴുവനെ ഉപേക്ഷിക്കണമെന്നാണ് പറയുന്നത് അത് മുഴുവൻ രണ്ടിനും കൂടെ സങ്കല്പിക്കുകയല്ല അതിനാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത് കറക്റ്റ്നെസ് എന്ന് പറഞ്ഞു എന്താണ് അസംബന്ധം എന്ന് തോന്നിയാണ് തള്ളിക്കളയുന്നത് അല്ല അതും ഇതും കൂടെ ഇരിക്കട്ടെന്ന് പറയുന്നത് അത് തിരിച്ചറിയും അക്കാര്യത്തിൽ അപ്പോ പഴയ കാലത്ത് അങ്ങനെ ഒരു നല്ല സന്ദേശം കൊടുത്തു എന്ന് പറയുന്ന നല്ല കാര്യം തന്നെയാണ് യുദ്ധം അവിടെ കടന്നു വരാൻ പാടില്ല അതിനെ സ്വധർമ്മം ആയിട്ട് ചേർക്കാൻ പാടില്ല സ്വധർമ്മം എന്ന് പറയുമ്പോൾ ഈ ഒന്നാം അധ്യായത്തെ വ്യാഖ്യാനിച്ച എല്ലാ ആചാര്യന്മാരും പറയുന്നത് ക്ഷത്രിയ കുലത്തിന്റെ ധർമ്മമായിട്ടാണ് എല്ലാവരും ഇവിടെ ആരെയും വ്യാഖ്യാനിക്കുന്നത് അവിടെ ശരിക്കും യുദ്ധത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്തുകൊണ്ട് അർജുന യുദ്ധം ചെയ്യണം ക്ഷത്രിയ എങ്ങനെ ക്ഷത്രിയനായി അർജുനന്റെ കുലം ക്ഷത്രിയൻ കുലമെന്നാണ് അറിയപ്പെടുന്നത് ഇതാണ് ഈ നമ്മുടെ പ്രാചീന എല്ലാ ആചാര്യന്മാരും അല്ലേ ആനന്ദഗിരി ആചാര്യത്തിനകത്തായാലും കോൺസോറി സരസ്വതി ആചാരിച്ചായാലും ശരി ശ്രീധരാചാര്യരായാലും ശരി ഈ പറയുന്ന ആയാലും ശരി എല്ലാവരുടെയും അഭിപ്രായങ്ങളാണ് ഇന്നത്തെ ശൂദ്ര സന്യാസിമാരെ വ്യാഖ്യാനിക്കും പോലെ കാരണം ഇവർ സംസ്കൃതം അറിയാവുന്നതാണ് കൃത്യമായി വാക്കുകളുടെ അർത്ഥം അറിയാമെന്നുള്ളത് ഇന്ന് വ്യാഖ്യാനിക്കുന്നവരെ സംബന്ധിച്ച് ഉഗ്രസന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് രണ്ട് ഉത്തരവാദിത്വമാണ് ഒന്ന് ഗീതയുടെ ഈ നല്ല ആശയങ്ങൾ ലോകത്തിൽ പറഞ്ഞു കൊടുക്കുന്നു മറ്റൊന്ന് ഗീതയെ സംരക്ഷിച്ചു എന്തിൽ നിന്ന് യുദ്ധത്തിൽ നിന്ന് സംരക്ഷിച്ചു ഈ രണ്ട് ബാധ്യതയും കൂടെ ഏറ്റെടുക്കുമ്പോഴാണ് ഗാന്ധിജി പോലുള്ളവർക്ക് ഇത് മാനസിക സംഘർഷം മാത്രമാണെന്ന് വ്യാഖ്യാനിക്കേണ്ടി വരുന്നത് അത് എന്താണ് അത് കേവലം ഋജുവായ ഒരു പദ്ധതി അതിൻ്റെ അകത്തപ്പം വക്രത ആർജവമില്ല സത്യസന്ധത കുറവാണ് കാരണം ഇവിടെ സ്പഷ്ടമായ യുദ്ധത്തെ കുറിച്ച് പറയുന്നു എല്ലാ യുദ്ധത്തെ നിങ്ങളെങ്ങനെ ഒഴിവാക്കും പക്ഷെ ഈ കാലയുദ്ധം ഒഴിവാക്കാൻ ആവശ്യപ്പെടുന്നു അപ്പൊ പിന്നെ എങ്ങനെ അവിടെ ഒരു വ്യാഖ്യാതാവിന്റെ ഒരു ആന്തരികമായ സംഘർഷം ഗീത അതുപോലെ തന്നെ സ്വീകരിക്കണം അതോ യുദ്ധത്തെ ഒഴിവാക്കണം അപ്പൊ യുദ്ധത്തെ ഒഴിവാക്കിയാൽ പിന്നെ ഈ പറയുന്നതെല്ലാം എന്തായാലും ആന്തരിക സംഘർഷമാണ് എന്നിട്ട് ഗീതയെ മഹത്വപ്പെടുത്താം എന്ന് പറയും അപ്പോൾ ഗീതയിൽ പറയുന്ന നല്ല ആശയങ്ങൾ യുദ്ധവുമായി ബന്ധപ്പെടുത്താതെ വ്യാഖ്യാനിക്കും എന്ന് അതായത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആശുപത്രി സ്കൂൾ ഇതൊക്കെ ചെയ്യുക ഇതൊക്കെ സാധാരണ മനുഷ്യർക്ക് ഉപയോഗപ്പെടുന്നതാണ് ഈ എന്താണ് പ്രാചീനങ്ങളായ കടുകട്ടി സംസ്കൃതത്തെ വ്യാഖ്യാനിക്കാൻ പോണ്ട പോയി സ്വയം കൺഫ്യൂഷനിൽ ചെന്ന് കാര്യമില്ല നല്ല പ്രവൃത്തികൾ ചെയ്യുക സമൂഹത്തിന് ഗുണം വരുന്ന പ്രവർത്തികളോ അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് സമൂഹത്തിന് സാധാരണക്കാരന് വേണ്ട പ്രവൃത്തി ഇത് സമൂഹത്തിന് വേണ്ടതാണ് സാധാരണക്കാരന് വേണ്ടതാണെന്നുള്ള ബോധത്തോടുകൂടി ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ഇതൊക്കെ ചെയ്യുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് എന്ത് നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനം സ്കൂൾ ആശുപത്രി എന്നാണ് എന്റെ അഭിപ്രായം നിങ്ങൾ പഴയ പുസ്തകങ്ങൾ എടുത്തു വെച്ചിട്ട് തിരിച്ചും മറിച്ചും ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ആൾക്കാരെ പറ്റിക്കാൻ നോക്കി ആൾക്കാർ അത് അംഗീകരിക്കത്തില്ല കാരണം അവർക്കും വിവരമുണ്ട് ഏ ഏ മനസ്സിലായില്ല എനിക്ക് പ്രമാണം അത് ഈ പ്രമാണം എന്ന് പറയുന്നത് അതിനെ സംബന്ധിച്ച് പിന്നെ നിങ്ങൾ പിന്നെ അവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രമാണങ്ങളെ സംബന്ധിച്ച് ആധുനികമായ കാഴ്ചപ്പാട് അക്കാര്യത്തെക്കുറിച്ച് നാരായണൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നവന് ശാസ്ത്രം പ്രമാണമേ അല്ല അവന് ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല എന്തുകൊണ്ട് അവൻ അവന്റെ അനുസരിച്ച് ജീവിക്കാം പറയാം പ്രവർത്തിക്കാം ശാസ്ത്രത്തിന്റെ ആവശ്യം അവനില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞു കൊടുക്കുന്നതിന്റെ കാര്യമാണ് പറഞ്ഞത് പറഞ്ഞു കൊടുക്കുന്നതിന്റെ കാര്യമാണ് പറഞ്ഞത് നമ്മുടെ സമൂഹത്തിലെ യാഥാർത്ഥ്യങ്ങൾ വസ്തുതകൾ എന്താണെന്ന് മനസ്സിലാക്കിയ ഒരുവന് ശാസ്ത്രത്തിന്റെ സഹായം ആവശ്യമില്ല അവന്റെ ബോധ്യം അതനുസരിച്ച് അവൻ സമൂഹത്തോട് ഇടപെടാം പറയാം പ്രവർത്തിക്കാം ആശയങ്ങൾ കൊടുക്കാം അങ്ങനെ സ്വബോധ്യത്തിൽ നിന്ന് പറഞ്ഞ ഒരാളാണ് നാരായണൻ അതാണ് ഞാനിവിടെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അങ്ങനെ പറയേണ്ടി വന്നു കാരണം ശാസ്ത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പല പ്രശ്നങ്ങളുണ്ട് കാരണം ഗീത തന്നെ ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഗീതയിൽ നല്ല ആശയങ്ങളുണ്ട് അതൊക്കെ എന്താണ് ശരിയാണ് ഒരു സംശയം പക്ഷെ ഗുരു തന്നെ ഒരിക്കൽ പറഞ്ഞു അർജുനനോട് കൊല്ലാൻ പറഞ്ഞ കൃഷ്ണൻ പിൽക്കാലത്ത് പശ്ചാത്തലച്ചിരിക്കും സ്വന്തം അഭിപ്രായം പറഞ്ഞ എന്ന് പറഞ്ഞാൽ വയലൻസ് ഹിംസ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാൾ എന്തായാലും പശ്ചാത്തലം ഇത് മുഴുവൻ അഭിപ്രായം അതുകൊണ്ടാണ് പറഞ്ഞത് അവിടെ ഒരു ശാസ്ത്രത്തെ അല്ല സ്വന്തം ബോധ്യത്തെ കുറിച്ച് പറയുന്നു അപ്പൊ എല്ലായിടത്തും ശാസ്ത്രശാസ്ത്രം എന്ന് പറയാൻ പാടില്ല ശാസ്ത്രത്തിൽ നല്ല ഉണ്ടെങ്കിൽ നമ്മൾ സ്വീകരിക്കണം ശാസ്ത്രം അപ്പാടെ പ്രമാണമാണ് ശാസ്ത്രം എന്ന് പറയേണ്ട കാര്യമില്ല ഈ ശാസ്ത്രത്തെ നിങ്ങൾ പ്രമാണമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇത് പല ഗുണരായ്മകളെയും അംഗീകരിക്കുകയും ചെയ്യും അത് ഒന്നാണ് ജാതി ഗുണയും ജാതി വ്യവസ്ഥയും അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് എന്ന് പറഞ്ഞത് അതിന് ശാസ്ത്രത്തെ പ്രമാണം സ്വീകരിച്ചുകൊണ്ട് അതിനെ നിഷേധിക്കാൻ പറ്റില്ല എങ്ങനെ ആ അത് മാറ്റും അതാ പറയുന്നത് അത് പ്രമാണമാക്കരുതെന്ന് എന്നെ പറയുന്നു അത്രയും മനസ്സിലാക്കിയാൽ മതി അന്നത്തെ ഭരണഘടനയുണ്ട് ഇന്നത്തെ ഭരണഘടന അപ്പോൾ അത് മാറ്റണം എന്ന് തന്നെയാണ് ഗുരു പറഞ്ഞതിന് താല്പര്യം അത് തന്നെയാണ് ആ ആ അത് മാറ്റി പ്രശ്നം തീർന്നു അതിനെ മാറ്റിയ പ്രശ്നം തീർന്നു അതിനെ വ്യാഖ്യാനിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത് അതിനെ മാറ്റിയ ഇന്നത്തെ ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് അതും മാറിക്കൊണ്ടിരിക്കുന്നു അത് സ്വീകരിച്ച പ്രശ്നമില്ല മറ്റത് പ്രശ്നമാണെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പൊ അവനവന്റെ ബോധ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കണം ക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു അതൊന്നും എന്താണ് പൂർണ്ണമായും ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട് നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ തലയ്ക്കകത്ത് കയറത്തില്ല അവിടെയാണ് പ്രശ്നം നമുക്ക് എപ്പോഴും അതിനെ എതിർക്കാനുള്ള ഒരു പ്രവണത മനസ്സിൽ എന്തുകൊണ്ട് അത് ബ്രെയിൻ വാഷിലായി അത്ര ആശയങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല നിങ്ങളത് പറയുന്നവന് ബഹിഷ്കരിക്കും ആശയത്തെ ബഹിഷ്കരിക്കുകയല്ല പറയുന്നവനെ നിങ്ങൾ ബഹിഷ്കരിക്കും മാറ്റണമെന്ന് തന്നെയാണ് പറയുന്നത് അല്ലാതെ വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്തണമെന്ന് വ്യാഖ്യാനിച്ച് ശരിയാകത്തില്ല ഇതൊക്കെ നിങ്ങൾ എങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാൽ ശരി പറ്റില്ല അതൊരിക്കലും ശരിപ്പെടുത്തില്ല കാരണം ഇതൊക്കെ ആ പടയോട്ടങ്ങളുടെ ഒരു കാലമുണ്ടായിരുന്നു ഭാരതത്തിൽ ആ കാലഘട്ടത്തിൽ ഇനി എല്ലാ കാര്യങ്ങളും പടയോട്ടങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കും യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കും അതിൽ നിന്ന് യുദ്ധത്തെ പൂർണ്ണമായി ഒഴിവാക്കേണ്ടിയിരുന്നു പൂർണ്ണമായും ഒഴിവ് ഒഴിവാക്കിയിട്ട് അതിന്റെ ആശയത്തെ മാത്രം അതിനുള്ള നല്ല ആശയങ്ങൾ മാത്രം വരും എന്നാണ് ഞാനും പറഞ്ഞു വരുന്നത് പക്ഷെ നമ്മൾ ഗീത വ്യാഖ്യാനിക്കുമ്പോൾ യുദ്ധം കടന്നു വരും കാരണം എന്തുകൊണ്ട് ഗീതയിലെ ഒരു ഭാഗമാണ് യുദ്ധം അവിടെ ഗീത ഗീതയിൽ യുദ്ധത്തെ ഒഴിവാക്കുന്നില്ല വ്യാഖ്യാനിക്കുന്ന എനിക്ക് അതിനെ ഒഴിവാക്കേണ്ടി വരും അവിടെയാണ് പ്രശ്നം ഇവിടെ കടന്നു വരും മഹാഭാരതത്തിൽ നോക്കുകയാണെങ്കിൽ യുദ്ധത്തെ നിഷേധിക്കുന്ന ഭാഗങ്ങൾ ഒരുപാടുണ്ട് യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഭാഗങ്ങളുണ്ട് എന്തുകൊണ്ടങ്ങനെ വന്നു ഏത് കാലത്താണോ യുദ്ധങ്ങൾ നടന്നിരുന്നത് ആ കാലത്തെല്ലാം യുദ്ധത്തെ ചോദ്യം ചെയ്യുന്ന മനുഷ്യരുണ്ടായിരുന്നു കാരണം യുദ്ധം മനുഷ്യരുണ്ടാക്കുന്ന നാശനഷ്ടങ്ങളെ കുറിച്ച് അന്നത്തെ മനുഷ്യന് ബോധമായി ബോധമുള്ളവരായിരുന്നു അതുകൊണ്ട് അതിനെ നിഷേധിക്കുന്ന ഭാഗങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാഠങ്ങളും ഒരുപാടുണ്ട് അപ്പൊ ഗീതയ്ക്കകത്ത് യുദ്ധം കൂടെ കടന്നുകൊണ്ടുള്ളതാണ് എന്നുള്ളതാണ് പ്രശ്നം അപ്പോ ഇവിടെ വരുന്ന ഒരു വ്യത്യാസം അതിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് ശൂദ്ര ഞാനും നിങ്ങളുടെ വ്യത്യാസം ശുദ്ധസന്യാസിമാർ പറയുന്നത് ഗീതയ്ക്കകത്ത് യുദ്ധമില്ല ഞാൻ പറയുന്നത് ഗീതയ്ക്കകത്ത് യുദ്ധമുണ്ട് അത് ഒഴിവാക്കണം അതാണ് വ്യത്യാസം ഇപ്പൊ മനസ്സിലാക്കുന്നത് ഇതാണ് വ്യത്യാസം ഗീതയ്ക്കകത്ത് യുദ്ധമുണ്ട് അത് നമ്മൾ ഒഴിവാക്കും എന്നിട്ട് ബാക്കിയുണ്ട് എന്നാലേ ആ ആശയത്തിന് മാത്രമേ നിലനിൽക്കുന്ന സമൂഹത്തിൽ ഇതാണ് ഞാൻ പറഞ്ഞത് യുദ്ധത്തെ ഇന്ന് അംഗീകരിക്കാൻ പറ്റും പക്ഷെ നടക്കുന്നതിന് ശേഷം സമൂഹം അതിനെതിരായി ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ രൂപവും ഭാവവും ഒക്കെ മാറി മാറി വരും മഹാഭാരത യുദ്ധം തന്നെ നോക്കുക അതൊരു ക്രിക്കറ്റ് കളി പോലെ എന്തുകൊണ്ട് ക്രിക്കറ്റ് കളിയിലെ മൈതാനങ്ങളിലാണ് സംഭവിക്കുന്നത് ഒരു കുരുക്ഷേത്രം എന്ന് പറയുന്ന ഒരു മൈതാനത്തിൽ എല്ലാവരും കൂടെ ഒത്തുകൂടി ഒത്തുകൂടിയിട്ട് അവിടെ വെച്ച് പരസ്പരം അടിക്കുന്നു എന്ന് വെച്ചാൽ ജനങ്ങളുടെ ഇടയ്ക്കല്ല ഇപ്പം നടക്കും അവിടെ വെച്ച് ജയവും പരാജയവും അവിടെ തീരുമാനിക്കണം മറ്റുള്ള ജനങ്ങൾ വൃദ്ധന്മാരും സ്ത്രീകളും കുട്ടികളൊക്കെ വീട്ടിലാണ് അങ്ങനത്തെ ഒരു യുദ്ധമാണ് അന്നത്തെ ഈ മഹാഭാരത യുദ്ധം പ്രത്യേകിച്ച് അങ്ങനെ അല്ലാതെ ഇതും നടന്നിരിക്കും അപ്പോൾ അതൊരു ക്രിക്കറ്റ് കളി പോലെയുള്ളൂ പക്ഷെ എങ്കിലും ആ യുദ്ധം വീട്ടിലിരിക്കുന്നവരെയും ബാധിക്കും നേരത്തെ യുദ്ധത്തിന്റെ ഇടയിൽപ്പെട്ട അവർ കൊല്ലുന്നില്ല ഇന്നത്തെ പോലെയല്ല ഇന്നിപ്പോ യുദ്ധം നടക്കുന്നത് എവിടെയാണ് ഗാസയിൽ യുദ്ധം നടന്നാലും യുക്രൈനിൽ യുദ്ധം നടന്നാലും ഒക്കെ ജനവാസ മേഖലയിലാണ് യുദ്ധം നടക്കുന്നത് ബോംബോട് ഇടുന്നത് യുദ്ധം ചെയ്യാത്ത ആൾക്കാരുടെ തലയ്ക്കാണ് അവിടുത്തെ ആൾക്കാരെ കൊല്ലുന്നത് യുദ്ധം ചെയ്യുന്ന യുവാക്കളെയും യുവതികളെയും അല്ല കൊല്ലുന്നത് വൃദ്ധന്മാർ സ്ത്രീകൾ കുട്ടികൾ എല്ലാവരെയും കൊല്ലുന്നത് അന്നങ്ങനെയായിരുന്നു പക്ഷെ മനുഷ്യനെന്തോട് യുദ്ധത്തിനെതിരാകുന്നു കാരണം യുദ്ധത്തെക്കുറിച്ച് ഓരോ യുദ്ധസ്ഥലത്തും യുദ്ധത്തെക്കുറിച്ചുള്ള പഠനങ്ങളും നടക്കുന്നു ഡബ്ല്യു ഒ തന്നെ യുദ്ധം നടക്കുന്ന സ്ഥലത്ത് വംശീയ സംഘർഷങ്ങൾ നടക്കുന്ന ഒരുപാട് പഠനങ്ങൾ നടക്കുന്നു അപ്പൊ ഈ പഠനങ്ങളൊന്നും യുദ്ധത്തിന് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്തിനാ ഇപ്പോ ഇസ്രായേലിലല്ല യുദ്ധം നടക്കുന്നത് ഗാസയിലാണ് പക്ഷെ ഇസ്രായേലിൽ നടത്തിയ പഠനങ്ങളിൽ എഴുപത് ശതമാനം ജനങ്ങളെ യുദ്ധം പ്രതികൂലമായി ബാധിച്ചു എങ്ങനെയാണ് അത് യുദ്ധം പ്രതികൂലമായി ബാധിക്കുന്നത് ആ രാജ്യം യുദ്ധത്തിൽ ഇടപെടുന്നു യുദ്ധം നടക്കുന്ന രാജ്യത്തിന് പുറത്താണ് പക്ഷെ ഉള്ളിൽ കഴിയുന്ന ജനങ്ങളെ എഴുപത് ശതമാനം ബാധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കുന്ന ജനങ്ങൾ ആരായിരിക്കും പങ്കെടുക്കാത്തവർ സ്ത്രീകളും വൃദ്ധന്മാരും കുട്ടികളും ഇവിടെ മാനസികാരോഗ്യത്തെ ബാധിക്കും മാനസികാരോഗ്യത്തെ എങ്ങനെയാണ് ഡിപ്രഷൻ ആങ്സൈറ്റി ട്രാമ തുടങ്ങി നിരവധി വിഷയങ്ങളാണ് മനുഷ്യന്റെ ഉണ്ടാകുന്നത് അത് കൂടുതലും ഇത് സ്ത്രീകളെ ബാധിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അനന്തര തലമുറയിലേക്ക് കൈമാറ്റം അപ്പൊ യുദ്ധം സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിപത്തം എന്ന് പറയുന്നത് വലിയ വളരെ വലുതാണ് ആ വിഷാദമാണ് മഹാഭാരതത്തിൽ കാണുന്നത് ഏത് കുന്തി വിലാപം എന്ന് പറയും യുദ്ധാനന്തരം യുദ്ധത്തിൽ പങ്കെടുക്കാത്ത മനുഷ്യർക്ക് സംഭവിക്കുന്ന ആ ദുരന്തമാണ് കുന്തി വിലാപത്തിൽ അവിടെ എന്താണ് മരിച്ചവരുടെ കണക്ക് പറഞ്ഞേ കഴിയുള്ളൂ പക്ഷെ യുദ്ധം അത് മാത്രമല്ല ഉണ്ടാകുന്നു മരിച്ചവരല്ല യുദ്ധം ഉണ്ടാകുന്ന ദാരിദ്ര്യം യുദ്ധം ഉണ്ടാക്കുന്ന സാമൂഹികമായ പ്രശ്നങ്ങൾ യുദ്ധം ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള രോഗങ്ങൾ പലതരത്തിലുള്ള തകർച്ചകൾ പിന്നെ പ്രത്യേകിച്ച് കുട്ടികൾ അനുഭവപ്പെടുന്ന ഒറ്റപ്പെടൽ കാരണം യുദ്ധത്തിൽ അവരുടെ ആരെങ്കിലുമൊക്കെ മരിക്കും മരിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ അനുഭവപ്പെടുന്ന എന്താണ് നഷ്ടബോധം അത് വളരെ വലുതാണ് സമൂഹത്തെ മൊത്തം ബാധിക്കുന്നത് അതിനുള്ള നിരവധി പ്രശ്നങ്ങൾ യുദ്ധത്തിൽ നിന്നുണ്ടാകും നമ്മൾ യുദ്ധമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്നതുകൊണ്ടാണ് നമ്മൾ യുദ്ധപതിയന്മാരാകുന്നത് യുദ്ധം വന്നാൽ നമുക്ക് ഒരു കൈ നോക്കാമെന്ന് പറയുന്നത് നമ്മളെ നേരിട്ട് ബാധിക്കാത്തതുകൊണ്ടാണ് ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ നമ്മളെയും ബാധിക്കും പഴയതുപോലെ നമ്മുടെ തലയ്ക്കും പോകുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതുപോലെ ഇരുന്നിട്ട് ഭഗവത്ഗീത വായിച്ചിട്ട് യുദ്ധത്തിന് ആൾക്കാർ ആവേശം കുളിക്കാൻ പറ്റത്തില്ല കാരണം അതിന്റെ ദുരന്തഫലം നമ്മൾ നമുക്ക് നമ്മളെ നേരിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നാലും എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട് അറുപത്തിരണ്ടില് ഇന്ന് ഞാൻ എൽ പി സ്കൂളിൽ പഠിക്കുന്നു അപ്പൊ എന്തായിരുന്നു പ്രശ്നം ഇതെന്ന് പറഞ്ഞാൽ നാട്ടിൽ മുഴുവൻ ദാരിദ്ര്യം ആഹാരത്തിന് ബുദ്ധിമുട്ടായി ജനങ്ങൾ യുദ്ധത്തിന് എന്ത് ചെയ്ത് പരാജയപ്പെടുകയും ഇന്ത്യ സ്വയം പരാജയം സംബന്ധിച്ച യുദ്ധമാണ് അറുപത്തിരണ്ടിലെ യുദ്ധം അതും എങ്ങനെ ചൈന ഏകപക്ഷീയമായി യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിയുണ്ട് എന്നാണ് എന്റെ ഒന്നും അത്തരത്തിലുള്ള ഒരു യുദ്ധം എന്ന് പറയുന്നത് ഏത് കാലത്തായാലും ശരി മനുഷ്യന് ഡിപ്രഷൻ ഉണ്ടാകും അല്ല അത് ഗുണമൊന്നും ചെയ്യുന്ന കാര്യമില്ല അപ്പൊ അങ്ങനെ ഒരു യുദ്ധത്തെ ഒരു ജാതിയിലെ സ്വധർമ്മമായി പറയുകയും ആ യുദ്ധം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു എന്ന് ഗീതയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതേ സമൂഹം തള്ളിക്കളയും യുദ്ധ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിന് ഡബ്ല്യു എച്ച് ഒയുടെ പഠനങ്ങളുണ്ട് ഇങ്ങനെ വായിച്ചു നോക്കുക രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു പഠനമുണ്ട് ഓരോ സ്ഥലത്തിൽ നടക്കുന്ന വംശീയ കലാപങ്ങളായാലും യുദ്ധമായാലും ആ സമൂഹത്തിൽ ജനങ്ങളിലുണ്ടാകുന്ന പ്രശ്നം വളരെ ഭീകരമാണ് അപ്പൊ നമ്മൾ വിചാരിക്കുന്ന എന്താണ് അങ്ങോട്ട് യുദ്ധം ചെയ്യുക യുദ്ധം ചെയ്യുക ജയിക്കുക മഹാഭാരതത്തിൽ അവസാനം പറയുന്നത് എന്താണ് യുദ്ധത്തിൽ ആരും ജയിച്ചില്ല യുദ്ധം ജയിച്ചു എന്ന് കരുതിയവർ പറയണം പിന്നെ എന്താ സംഭവിച്ചത് യുദ്ധത്തിൽ കുറെ പേര് മരിച്ചു അത്രയും വിജയം എന്ന് പറയുന്നത് ആർക്കും അവകാശപ്പെടാണ് യുദ്ധത്തിൽ സംഭവിക്കുന്ന നഷ്ടം മാത്രമാണ് അങ്ങനെ ഒരു യുദ്ധത്തിന് വേണ്ടി ഒരാളെ തയ്യാറാക്കാനാണ് ഗീത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഗീത അത് പറയുന്നുണ്ട് സ്വധർമ്മം എന്ന് പറഞ്ഞാൽ കാര്യം വരും പറയാൻ ഇന്നത്തെ സമൂഹം സ്വീകരിക്കുന്നത് ഇവിടെ അത് തന്നെയാണ് പറയുന്നത് പക്ഷെ ഇവിടെ ഇപ്പൊ അർജുനൻ എന്ത് ചെയ്യുന്നു പൂർവപക്ഷത്തിൽ യുദ്ധം വേണ്ട എന്നുള്ളതാണ് അതിന് അർജുനന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാവുന്ന രീതിയിലെല്ലാം ചിന്തിക്കും യുദ്ധത്തിന്റെ ദോഷങ്ങളെക്കുറിച്ച് പലതരത്തിലുള്ള ദോഷങ്ങൾ അന്ന് ചിന്തിക്കാമെന്നുള്ള കുറിച്ച് അത് മനുഷ്യരുടെ ഡിപ്രഷനെ കുറിച്ചോ ഡ്രാമയെ കുറിച്ചോ ഒന്നുമല്ല പറയും മറ്റ് പ്രത്യക്ഷമായി കാണുന്ന ദോഷങ്ങളെ കുറിച്ച് പറയും എന്നാലും എന്റെ ചെയ്യുന്നു ഗീതോപദേശം കഴിഞ്ഞപ്പോൾ അർജുനൻ മാണം എടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു യുദ്ധത്തിന് ഇറങ്ങുന്ന ആളുകളാണ് മഹാഭാരതം നമ്മളിതിന്റെ മഹാഭാരതത്തിന്റെ ഭാഗമായി ചിന്തിക്കുന്നു അവസാനമാണ് സർവനാശം അപ്പോ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന് പറയുന്നത് വയലൻസ് അല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇന്നത്തെ പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാട് എല്ലാവരും കാഴ്ചപ്പാടുകളില്ല അതുകൊണ്ടാണ് വയലൻസ് നടക്കുന്നത് അപ്പൊ വൈലൻസ് ആയാലും കുഴപ്പമില്ല എന്നാണ് ഈ സന്ദർഭങ്ങളെല്ലാം മഹാഭാരതത്തിൽ പറയുന്നത് അതിനെ ചോദ്യം ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ട് കേട്ടോ എനിക്കതിന് പക്ഷപാതം എന്ന് വെച്ച് പറയില്ല പക്ഷെ ഈ പ്രാചീനവും ആധുനികവുമായ രണ്ട് കാഴ്ചപ്പാടും വെച്ച് നോക്കുമ്പോൾ യുദ്ധം ഒരു കാരണവശാലും പാടില്ലാത്തതാണ് ഒഴിവാക്കേണ്ടതാണ് എന്നേ ഒരു ചിന്തിക്കുന്ന മനുഷ്യന് ഒരു നിലപാടെടുക്കാൻ പറ്റും നമ്മുടെ അടിസ്ഥാന പ്രമാണം ഞാൻ പറയുന്നത് ഈ പ്രമാണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല പ്രമാണം പ്രമാണം കാട് കയറി ഗീതയിൽ നിന്നും നല്ല കാര്യങ്ങളെ എടുക്കുക അത്ര പ്രമാണം എന്ന് പറഞ്ഞു ഒന്നിനെയാണ് പാടെ സ്വീകരിക്കേണ്ട കാര്യം പിന്നെ നിങ്ങൾക്ക് കാര്യങ്ങളെ വസ്തുനിഷ്ഠം കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രമാണത്തിന്റെ ആവശ്യമില്ല അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി വിലയിരുത്താൻ കഴിവുള്ളവരാണ് പ്രമാണത്തിന്റെ ആവശ്യമൊന്നുമില്ല അവനവന്റെ ബോധ്യത്തിനനുസരിച്ച് പ്രവർത്തിച്ചാണ് പ്രമാണങ്ങളിൽ കിടന്ന് പറഞ്ഞു ഇങ്ങനെ പഴഞ്ഞു പറയേണ്ട കാര്യമില്ല ഏ സിദ്ധാന്തം എന്ന് പറയുന്നത് അവനവന്റെ ബോധ്യം അതാണ് അത് വളരെ സ്പഷ്ടമായി പറയേണ്ടതാണ് എനിക്ക് വളരണം വലുതാണ് ഇവിടെ പലതും നേടണം എന്റെ ആഗ്രഹം ദോഷമൊന്നുമില്ല പക്ഷെ അതിനുവേണ്ടി മറ്റൊരാളെ ദ്രോഹിക്കാൻ പാടില്ല എന്നുള്ള എന്റെ ഒരു ബോധ്യമാണ് അത് നിങ്ങൾ സിദ്ധാന്തമെന്നോ ബോധ്യമെന്നോ പറയാം ഇതിനെനിക്ക് പ്രമാണങ്ങളുടെ ആവശ്യമൊന്നുമില്ല ഉണ്ടാകും ഏ പിന്നെ എന്താ ജീവിതത്തിൽ മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ വയഡ് ന്യൂസ് എന്ന് പറയുന്നതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലേ നിങ്ങൾ സ്കൂളും ആശുപത്രിയൊക്കെ ഉണ്ടാക്കുന്നത് ആണോ അല്ലേ ആ അതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് പിന്നെ ഇതിനപ്പുറം നിൽക്കുന്നതിനെ കുറിച്ചാണ് പറയാം ഇതാണ് മനുഷ്യന് അവന്റെ ബോധ്യത്തിനനുസരിച്ച് അവൻ പ്രവർത്തിക്കും ഇതിനെന്തിനാ പ്രമാണത്തിന്റെ ആവശ്യം ഇനി ഈ കാര്യങ്ങൾ ഈ പ്രമാണങ്ങളുണ്ടെങ്കിൽ സ്വീകരിക്കുക എന്താ ദോഷം പ്രമാണങ്ങളെ തള്ളിക്കളയണമെന്നല്ല ഞാൻ പറയുന്നത് എന്റെ ബോധ്യം അതാണ് എനിക്കും ആഗ്രഹമുണ്ട് എനിക്ക് വളരണം വലുതാകണം ഒരുപാടൊക്കെ നേടണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് പക്ഷെ അതിനുവേണ്ടി കേരളത്തിനെ ദ്രോഹിക്കരുതെന്നും എനിക്ക് ആഗ്രഹമുണ്ട് അതെന്റെ നിശ്ചയമാണ് ഇതാണ് സ്വന്തം ബോധ്യം എന്ന് പറയുന്നത് ഇത് പ്രമാണങ്ങളിൽ ഉണ്ടെങ്കിൽ സ്വീകരിക്കാം പ്രമാണങ്ങളില്ലെങ്കിൽ തന്റെ ബോധ്യം അനുസരിച്ച് ഒരാൾക്ക് ജീവിക്കാം നമ്മൾ പറയുന്നു പരോപകാരം ചെയ്യണമെന്ന് പറയും നല്ല കാര്യം പരന്മാർക്ക് ഉപകാരം ചെയ്യുക അത് പ്രമാണത്തിലില്ലെങ്കിൽ നിങ്ങൾ ചെയ്തില്ല ഏത് പ്രമാണം നോക്കിയിട്ടാണ് പരോപകാരം ചെയ്യാൻ തുടങ്ങിയത് ഏത് പ്രമാണം നോക്കിയിട്ടാണ് അത് അവനവന്റെ ബോധ്യങ്ങളാണ് അതിന് പ്രേരിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മ ചെയ്യണം അതിന് പ്രമാണത്തിന്റെ ആവശ്യമില്ല അപ്പം മറ്റുള്ളവർക്ക് നന്മ ചെയ്യണമെങ്കിൽ നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്യും ആണ് ഞാൻ ഇപ്പോൾ ഈ ആശുപത്രി സ്കൂളൊക്കെ പറയും നിങ്ങൾ അത് പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ അല്ലാതെ അത് പറയാം പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നല്ല പ്രവർത്തികൾ അതിന്റെ ഏതെങ്കിലും പ്രമാണത്തിൽ ഭഗവത്ഗീത എഴുതിയിട്ടുണ്ട് ആശുപത്രി ഉണ്ടാക്കുന്നു സ്കൂൾ ഉണ്ടാക്കുന്നു ഉണ്ടാകും ഉണ്ടെങ്കിൽ അത് കാണിച്ചു തരും മുഴുവൻ പ്രസംഗിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് മഹാഭാരതത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പൊ അതെന്താണ് ഇന്നത്തെ കാലത്തിനനുസരിച്ച് മനുഷ്യർക്ക് നന്മയുള്ള പ്രവൃത്തി ചെയ്യണമെന്നുള്ള നമ്മുടെ ബോധ്യം സമൂഹത്തിന്റെ ചിന്തയെ നമ്മൾ സ്വാംശീകരിക്കുന്നതാണ് നല്ല അംശം എന്നിട്ട് നമ്മളത് ചെയ്യുന്നു ഇനി ഏതെങ്കിലും പ്രമാണത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കാൻ കുഴപ്പമൊന്നുമില്ല എന്നാണ് ഞാൻ പറയുന്നതിന്റെ ചുരുക്കം അല്ലാതെ പ്രമാണം പ്രമാണം എന്ന് പറഞ്ഞിട്ട് പ്രമാണത്തിനനുസരിച്ചല്ല ജീവിക്കേണ്ടത് ജീവിതത്തിന് പ്രമാണത്തെ കണ്ടെത്തുക ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന്റെയും കുഴപ്പമില്ല എന്തായാലും ശരി ഗീത പഠിച്ചിട്ട് നിങ്ങൾക്ക് സ്കൂൾ ഉണ്ടാക്കാൻ പറ്റത്തില്ല യുദ്ധം ചെയ്യാൻ പറ്റില്ല അത് നടക്കുന്ന കാര്യം പിന്നെ അവിടെ ആവശ്യം വരുന്നത് എന്താണ് നമ്മുടെ മാനസികമായ സംഘർഷങ്ങൾ എങ്ങനെ ലഘൂകരിക്കാം അതിന്റെ ആശയങ്ങൾ ഗീതയിൽ നിന്ന് കിട്ടും അത് നമുക്ക് സ്വീകരിക്കാം അവിടെ നമുക്ക് എന്താണ് അതിനെയൊക്കെ സ്വീകരിക്കുക അല്ലാതെ നിർമ്മാണം നിർമ്മാണം പ്രമാണം പ്രമാണം കാണാതെ പഠിച്ച വാക്കുകൾ ഉൾപ്പെടുന്ന ഇതിന്റെ യാതൊരു അർത്ഥമില്ല ഞാൻ പറയുന്നത് എന്റെ ചിന്തയാണ് ഞാനിങ്ങനെ കുറച്ച് മാറി ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് ഇപ്പൊ കൊച്ചിലെ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതൊരു ദോഷവും അപ്പോ ഏ ഞാൻ പറയുന്നു ഒന്ന് പൊളിച്ച എന്തിനാ പൊളിച്ചെഴുതുന്നു എന്താ പൊളിച്ചെഴുതാൻ എന്താ അത് നിങ്ങളെന്താ മനസ്സിലാക്കിയെന്ന് എനിക്ക് മനസ്സിലാക്കുന്നു എന്താ ഞാൻ പൊളിച്ചെഴുതാൻ പറഞ്ഞു എന്താണ് ഏ ആ അത് വേഷങ്ങളുടെ കാര്യത്തിലേക്ക് ഒരുമയിലെ സന്യാസം അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ തെരഞ്ഞെടുപ്പുകളാണ് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വേഷം ഇങ്ങനെ ഒരു ജീവിതം ആവശ്യമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിലെന്താ ദോഷം നിങ്ങൾക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ട് അത് വേണ്ടെന്ന് തീരുമാനിച്ചിട്ടാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് അത് ഇതുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുത്തുന്നത് ഞാനീ ഈ വേഷപ്പെട്ട് എന്റെ തീരുമാനമാണ് എനിക്ക് എന്തുകൊണ്ട് എനിക്കിതാണ് ഇഷ്ടം ശാസ്ത്രമൊക്കെ പഠിക്കുന്ന പിന്നീടാണ് മനസ്സിലായോ ഞാൻ ഈ വേഷം കാശി പോയത് അല്ല അവിടെ ചെന്ന് പഠിച്ചിട്ട് പിന്നെ ഈ വേഷം കെട്ടിയത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് ഇഷ്ടമായിരുന്നു സ്വതന്ത്രമായ ജീവിതം അതുകൊണ്ട് ഏ അതിന്റെ ഒരു ഭാഗമായിരുന്നു ശാസ്ത്രം പഠിക്കുക തീർച്ചയായിട്ടും ശാസ്ത്രം പഠിക്കുന്നതിനും കൂടെ വേണ്ടിയിട്ടാണ് ഈ വേഷം ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി മനസ്സിലാക്കുന്നതിന് വേണ്ടി എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ ഗുണവും ദോഷവും മനസ്സിലാക്കുന്നത് അതിനെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുന്നത് അപ്പൊ അതൊക്കെ മനുഷ്യന്റെ ജന്മനാമുള്ള ഒരു ചിന്താഗതിയാണ് എന്തുകൊണ്ട് അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് ഞാൻ എന്റെ കാര്യങ്ങൾ അധികം പറയാതിരിക്കുന്നു നിങ്ങളെന്നെ പ്രതികൂട്ടി നിർത്തിയിരിക്കുന്നതുകൊണ്ട് അത് എന്റെ കുറ്റമല്ല എന്റെ തലയുടെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ചെറിയ ഉദാഹരണം പറയാം എന്റെ വളരെ ചെറിയ കുട്ടിക്കാലത്ത് ഞാൻ എന്റെ അമ്മൂമ്മയുടെ കൂടെ കൂടുതൽ കഴിഞ്ഞു പ്രായമുള്ള അമ്മമ്മയ്ക്ക് കുറച്ച് പറമ്പും കൃഷി സ്ഥലവും ഞാൻ അവിടെ കൊണ്ടുവച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ഭക്ഷണം കിട്ടും അതുകൊണ്ടാണ് അപ്പോൾ അമ്മ ഒരു ദിവസം എനിക്ക് കുചേരന്റെ കഥ പറഞ്ഞു ശ്രീകൃഷ്ണന്റെ അത് കുചേരൻ പോയതും ശ്രീകൃഷ്ണൻ കുചേലനും അവന് കൊണ്ട് കൊടുത്തതും എന്ന് പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു പാവം കുചേരൻ ഭിക്ഷ എടുത്താണ് കഴിക്കുന്നത് അപ്പോ ഞാൻ അമ്മയോട് ചോദിച്ച് എന്തിനായി കുചേരം ഭിക്ഷ എടുക്കാൻ പോയി കുചേരന് വാഴ കിട്ടുമായിരുന്നു പഴം കഴിക്കാമായിരുന്നല്ലോ ചെറിയ പ്രായത്തിലാണ് നിങ്ങൾ ഒരു പക്ഷെ അങ്ങനെ ചിന്തിക്കും നിങ്ങളിത്രയില്ല കുചേരന്റെ കഥകൾ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കുചേരൻ എന്തുകൊണ്ട് വാഴക്കത്തോടെ പറഞ്ഞ അത് ശരിയാണ് എന്തുകൊണ്ട് ഏ അല്ല വിജയനൻ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഭിക്ഷയെടുക്കാൻ പോയി ഭജിച്ചുകൊണ്ട് വാഴ നടാമെന്ന് അതന്നെ ഗീതയിൽ പറയുന്നു ഗീതയൊക്കെ വിചാരിക്കും പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോ എന്താണ് ഭജിക്കുന്നവർക്ക് വാഴ നടാൻ പാടില്ല എന്നല്ല അതൊന്നും ഞാൻ ചോദിച്ചില്ല അന്ന് എനിക്കറിയായിരുന്നു ഇന്ന് നിങ്ങൾ ഇത്രയും ബുദ്ധിപരമായി ചോദ്യം ചോദിക്കുന്നുണ്ട് ഞാൻ ചോദിക്കുകയാണ് എന്താണ് ഭജിക്കുന്നവർക്ക് വാഴ നടാൻ പറ്റുന്നത് ഇവിടെ ഒരുപാട് രാവിലെ വാഴ നടാൻ പോകുന്നുണ്ടല്ലോ എന്റെ അവരുടെ അവരും മനസ്സിന് ഈശ്വര വിചാരത്തോടുകൂടി ചെയ്യുന്നതാണ് അപ്പൊ അവരൊക്കെ മോശക്കാരെന്ന് നിങ്ങൾ പറയും അവരെന്താ ഭിക്ഷയെടുത്ത് ഭയച്ചാൽ നിങ്ങൾ എങ്ങനെയാ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ലൈനിലേക്ക് വരുന്നില്ല എനിക്കത് മനസ്സിലാകും ഇത്രയും നിങ്ങൾ ബ്രെയിൻ വാഷ് ചെയ്തത് അപ്പൊ ഞാൻ ചോദിച്ചതാണ് എന്തുകൊണ്ട് വാഴ നട്ടില്ല അതെന്താ എന്നോട് ചോദിച്ച നേരം ഞാൻ പറഞ്ഞു അമ്മമ്മ വാഴ കൃഷിയിലൂടെ എനിക്ക് അതിന്റെ പഴം കിട്ടി അപ്പൊ കൃഷി ചെയ്താൽ വാഴ കൃഷി ചെയ്താൽ ഭക്ഷണം കിട്ടുമെന്നത് ഇങ്ങനെ എടുക്കാൻ പോകുന്നത് കാരണം ഞാൻ കണ്ടിട്ടുണ്ട് റോഡിലൊക്കെ നിന്ന് പാവപ്പെട്ട മനുഷ്യർ പിച്ചയെടുക്കും അപ്പൊ എന്നെ സംബന്ധിച്ച് പിച്ചയെന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ അവരെന്തിനാ അങ്ങനെ പിച്ചയെടുക്കും പൊതുവില്ലാത്തതുണ്ട് പക്ഷെ വാഴ നട്ട ഭക്ഷണം കിട്ടുമല്ലോ പിന്നെ എന്തിനാ പിച്ചയെടുക്കാൻ പോയത് സത്യം പറഞ്ഞ അമ്മ ആകെ കൺഫ്യൂഷനാണ് അമ്മയ്ക്ക് അമ്മയ്ക്ക് എന്താണ് ഭാഗവതവും രാമായണവും അത് ഒരുവിധം സാമാന്യമായിട്ട് അറിയാമെന്നുള്ള വിഷയം പക്ഷെ എന്റെ ചോദ്യത്തിൽ അമ്മ കുഴഞ്ഞു വിഷം സ്ഥിതി അറിയുന്നു എടുത്തിട്ട് വാഴ എടുത്തിട്ട് ഇതിന് പോകേണ്ട കാര്യമില്ലായിരുന്നു അപ്പോ അമ്മമ്മ ഇനി ജീവിച്ചിരിപ്പില്ല ഒരുപക്ഷെ അപ്പം അതിനെക്കുറിച്ച് വീണ്ടും ചിന്തിച്ചിരിക്കാം പക്ഷെ ഞാൻ എന്റെ കാര്യം ഞാൻ പറയുന്നു ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് അപ്പോ ഒരാൾക്ക് അധ്വാനിച്ചാൽ ആഹാരം കിട്ടും പിന്നെ എന്നെ അപേക്ഷിച്ചെടുക്കാൻ അത് നിങ്ങൾ പറയുന്നില്ലായിരിക്കും ഭഗവാൻ ഉപദേശിക്കുന്നു അധ്വാനിക്കുമ്പോഴും ഭജിക്കാൻ ഭഗവാൻ അതൊരു സമാധാനമാണ് അങ്ങനെ ചിന്തിക്കുന്ന ഒരു സ്വഭാവമാണ് എന്റേത് അതുകൊണ്ടാണ് ഞാനിവിടെ എന്റേതായ അഭിപ്രായം ഇവിടെ പറയും മനുഷ്യർക്കെല്ലാം അങ്ങനെ ചെയ്യാം ഭാര്യ നാലഞ്ച് മക്കളോട് ഒരാൾ ഭിക്ഷയെടുത്ത് ഉപജീവനം നടത്തണമെന്ന് എന്തിനാ ചിന്തിക്കുന്നു ജോലി ജീവിച്ചോളൂ ചുവടെടുക്കാൻ പോയാൽ ഭക്ഷണം കിട്ടുമല്ലോ അങ്ങനെയെല്ലാം ജീവിക്കും അപ്പോ അതിന്റെ കാരണം എനിക്ക് തന്നെ എന്താണ് കാശി പോയപ്പോഴാണ് മനസ്സിലായത് എനിക്കതിന്റെ ഉത്തരം കിട്ടി എന്തുകൊണ്ടാണ് ആ അതിന്റെ അത്തരം ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വേഷം കെട്ടിക്കൊണ്ട് പോയത് എന്തൊക്കെയാണ് ഇതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ അതുകൊണ്ട് പ്രമാണം പ്രമാണം എന്ന് പറഞ്ഞു ഒന്നിനെ എടുത്ത് പാടെ വലിയ കളയും അപ്പോ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന ഇവിടെ ആചാര്യൻ യുദ്ധത്തെ അംഗീകരിക്കും പിന്നെ ഗീതയുടെ യോഗങ്ങളെല്ലാം വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ട് യുദ്ധത്തെ അംഗീകരിച്ചാൽ നമുക്ക് ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞത് ബാക്കി വരുന്ന കർമ്മയോഗവും ഭക്തിയോഗവും ജ്ഞാനയോഗവും എല്ലാം ശരിയാണ് അതൊക്കെ നമുക്ക് പറയാം ആധ്യാത്മികമായ താല്പര്യമുള്ളവർക്ക് അതൊക്കെ പറയാം മറ്റത് ഒഴിവാക്കുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നതിന് ചുരുക്കം ഇവിടെ ആചാര്യ അത് യുദ്ധമായിട്ട് തന്നെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് എന്റെ അഭിപ്രായങ്ങളെ ഞാൻ പറഞ്ഞത്